അധ്യായം പത്ത് നോഹയുടെ പുത്രന്മാരായ ഷേം ഹാം യാഫേത്ത് എന്നവരുടെ വംശ പാരമ്പര്യമാവിത് ജലപ്രളയത്തിന്റെ ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു യാഫേത്തിന്റെ പുത്രന്മാർ Gomer Magog Madai Javan Tubal Meshech Tiras ഗോമേരിന്റെ പുത്രന്മാർ അസ്കനാസ് റീഫത്ത് തോഗർമ യാവാന്റെ പുത്രന്മാർ എലീഷ തർഷീഷ് കിത്തീം ദോദാനി ഇവരാൽ ജാതികളുടെ ദ്വീപുകൾ അതത് ദേശത്തിൽ ഭാഷ ഭാഷയായും ജാതി ജാതിയായും കുലം കുലമായും പിരിഞ്ഞു ഹാമിന്റെ പുത്രന്മാർ കൂശ് മിശ്രയും പൂത്ത് കനാൻ കൂശിന്റെ പുത്രന്മാർ സെബ ഹവീല സപ്ത രമ സപ്തേക്ക രമയുടെ പുത്രന്മാർ ഷെബയും ദദാനും കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനായിരുന്നു അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരനെന്ന് പഴഞ്ചൊല്ലായി അവന്റെ രാജ്യത്തിന്റെ ആരംഭം ഷിനാർ ദേശത്ത് ബാബേൽ ഏരക് അക്കാദ് കൽനെ എന്നിവയായിരുന്നു ആ ദേശത്തു നിന്ന് അശൂർ പുറപ്പെട്ട് നിനവേ രഹോബോത്ത് പട്ടണം കാലഹ് നിനവയ്ക്കും കാലഹിനും മധ്യേ മഹാനഗരമായ രേസൻ എന്നിവ പണിതു മിശ്രയുമോ ലൂദീൻ അനാമീം ലഹാബീം നപ്തുഹീം പത്രൂസീം കസ്പുഹീം ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ ഉത്ഭവിച്ചു കഫ്തോരീം എന്നിവരെ ജനിപ്പിച്ചു കനാൻ തന്റെ ആദ്യജാതനായ സീതോൻ ഹേത് യബൂസ്യൻ അമോര്യൻ ഗിർഗശ്യൻ ഹിവ്യൻ അർക്യൻ സീന്യൻ അർവാദ്യൻ സെമാരിയൻ ഹമാത്യൻ എന്നിവരെ ജനിപ്പിച്ചു പിന്നീട് കനാന്യ വംശങ്ങൾ പരന്നു കനാന്യരുടെ അതിർ സീതോൻ തുടങ്ങി ഗരാർ വഴിയായി ഗസ വരെയും സോതോമും ഗോമോരയും ആദ്മയും സെബോയുമും വഴിയായി ലാശവരെയും ആയിരുന്നു ഇവർ അതത് ദേശത്തിൽ ജാതി ജാതിയായും കുലം കുലമായും ഭാഷ ഭാഷയായും ഹാമിന്റെ പുത്രന്മാർ ഏബേരിന്റെ പുത്രന്മാർക്കൊക്കെയും പിതാവും യാഫേത്തിന്റെ ജ്യേഷ്ഠനുമായ ഷേമിനും പുത്രന്മാർ ജനിച്ചു ഷേമിന്റെ പുത്രന്മാർ ഏലാം അശൂർ അർപ്പഷാദ് ലൂദ് അരാം അരാമിന്റെ പുത്രന്മാർ ഊസ് ഹൂൾ ഗേഥർ മഷ് അർപ്പഷാദ് ഷാലഹിനെ ജനിപ്പിച്ചു ഷാലഹ് ഏബറിനെ ജനിപ്പിച്ചു ഏബരിന് രണ്ട് പുത്രന്മാർ ജനിച്ചു ഒരുത്തന് പേലഗെന്ന് പേർ അവന്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞുപോയത് അവന്റെ സഹോദരന് യോക്താൻ എന്നു പേർ യോക്താനോ അൽമോദാദ് ഷാലേഫ് ഹസർമാവത്ത് യാരഹ് ഹദോരാം ഊസാൽ ദിക്ള ഓബാൽ അബിമയേൽ ഷെബ ഓഫീർ ഹവീല യോബാബ് എന്നിവരെ ജനിപ്പിച്ചു ഇവർ എല്ലാവരും യോക്താന്റെ പുത്രന്മാർ ആയിരുന്നു അവരുടെ വാസസ്ഥലം മേശാ തുടങ്ങി കിഴക്കൻ മലയായ സെഫാർ വരെ ആയിരുന്നു ഇവർ അതത് ദേശത്തിൽ ജാതി ജാതിയായും കുലം കുലമായും ഭാഷ ഭാഷയായും ഷേമിന്റെ പുത്രന്മാർ ഇവർ തന്നെ ജാതി ജാതിയായും കുലം കുലമായും നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ അവരിൽ നിന്നാകുന്നു ജലപ്രളയത്തിന്റെ ശേഷം ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞുപോയത്